അന്യ പ്രേക്ഷകർക്ക് എൻ്റെ വിനീത പ്രണാമം ജീവാത്മ ചൈതന്യത്തെക്കുറിച്ച് ഭാരതീയ ഈശ്വര സങ്കല്പത്തിൽ പ്രായോഗികമായ ഈശ്വര സങ്കല്പം അപ്ലൈഡ് സ്പിരിച്വാലിറ്റി അതുപോലെ താത്വികമായ ഈശ്വര സങ്കല്പം ബേസിക് സ്പിരിച്വാലിറ്റി ഇത് രണ്ടും സമന്വയിക്കുന്ന ഒരു ഭാഗമാണ് ജീവാത്മ ചൈതന്യം ആ ജീവാത്മ ചൈതന്യം പരമാത്മ ചൈതന്യത്തിൻ്റെ ഭാഗമാണ് ഞാൻ വിവരിക്കേണ്ടായി ഇതിനെക്കുറിച്ച് ഉപനിഷത്തുക്കൾ എന്താ പറയുന്നത് ഉപനിഷത്തുക്കൾ പറയുന്നു യത് ചക്ഷുഷ ന പശ്യതി ഏന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി ന ഇതം യതിതമുപാസത്തെ വളരെ ചൈതന്യവത്തായൊരു വിവരണമാണ് യത് ചക്ഷുഷ ന പശ്യതി കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത ചൈതന്യമേതാണോ ഏന ചക്ഷുംഷി പശ്യതി എന്നാൽ ഏത് ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്താലാണോ നമ്മുടെ കണ്ണുകൾ പ്രവർത്തിക്കുന്നത് കണ്ണുകളെ കാണിപ്പിക്കുന്ന നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് ആ ചൈതന്യം തദേവ ആ ചൈതന്യം തന്നെ ബ്രഹ്മ ത്വം വിധി ബ്രഹ്മചൈതന്യമാണെന്ന് മനസ്സിലാക്കാം ന ഇതം യതിതം ഉപാസത്തെ അത് മാത്രമല്ല എന്നാൽ ആ ചൈതന്യം ബ്രഹ്മചൈതന്യമാണ് ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളോട് സൂചിപ്പിക്കേണ്ട ബയോ കെമിസ്ട്രി എവിടെയാണോ വന്ന് അവസാനിച്ച് നിൽക്കുന്നത് ആ ബിന്ദുവിനെ കുറിച്ചുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ ഈ കേനോപനിഷത്തിലൂടെ ഞാൻ വിവരിച്ചത് കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല ചിലതിനെ ആ ചൈതന്യത്തെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല വൈദ്യുതി കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല താപം ചൂട് കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല മാഗ്നറ്റിക് എനർജി കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല രാസപദാർത്ഥങ്ങളുടെ കെമിക്കൽ എനർജി കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല ഭൂമിയുടെ ഗുരുത്വം കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല അതേ സമയത്ത് ഇതെല്ലാം ഉണ്ട് ആ ബ്രഹ്മചൈതന്യവും കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല പക്ഷെ ആ ചൈതന്യം കണ്ണിൽ ഉള്ളത് കൊണ്ടാണ് കണ്ണ് മറ്റു വസ്തുക്കളെ കാണുന്നത് ആ മറ്റു വസ്തുക്കളെ കണ്ണ് എങ്ങനെയാണ് കാണുന്നത് എന്നറിയണമെങ്കിൽ ഒരു നല്ല ഓഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ മതി നല്ല കണ്ണ് ആശുപത്രിയിലെ ഏറ്റവും നല്ല ഡോക്ടറുടെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം വിവരിക്കും നമ്മുടെ മുമ്പിലുള്ളൊരു വസ്തു തലകീഴായിട്ട് കൃഷ്ണമണി വഴിക്ക് ആ അകത്തെത്തി റെട്ടീനായിൽ ചെന്ന് വീഴുന്നു ആ റിട്ടിനായിലുള്ള ഞരമ്പുകൾ അത് സെൻസ് ചെയ്ത് നമ്മുടെ തലച്ചോറിനകത്ത് കൊണ്ടുപോയിട്ട് ഈ രൂപത്തെ വ്യാഖ്യാനിച്ച് വിവരിച്ച് നമ്മളോട് പറയുന്നു ഇന്ന വ്യക്തിയാണ് മുമ്പിൽ അല്ലെങ്കിൽ ഇന്ന മൃഗമാണ് മുമ്പിൽ അതല്ലെങ്കിൽ ഇന്ന ഇന്ന ഭക്ഷണ പദാർത്ഥമാണ് മുമ്പിൽ ഇന്ന വസ്തുവാണ് മുമ്പിൽ എന്ന് നമ്മളോട് തലച്ചോറ് അറിയിക്കുന്നത് ആ വസ്തുവിൽ നിന്നുള്ള പ്രകാശരശ്മി കണ്ണിലൂടെ അകത്തേക്ക് പോയിട്ട് കണ്ണ് അതിനെ വിശദമായിട്ട് വിശദീകരിച്ചത് കൊണ്ട് മാത്രമാണ് അപ്പോൾ കണ്ണിനറിയാം മുമ്പിലുള്ള വസ്തുവിനെ എങ്ങനെയാണ് വിശകലനം ചെയ്യേണ്ടത് എന്ന് അപ്പം കണ്ണിന് അറിയാം കണ്ണിനകത്ത് ആ അറിവുണ്ട് ആ അറിവിനെ നിയന്ത്രിക്കുന്നത് ആരാണ് എൻ്റെ ശരീരത്തിലുള്ള ജീവാത്മാവ് ഞാൻ മരിച്ചു എന്ന് വിചാരിക്കുക വിചാരിച്ചാൽ മതി അതിനപ്പുറത്തേക്ക് പോകണ്ട ഞാൻ മരിച്ചാൽ എൻ്റെ കണ്ണ് ആ ധർമ്മം ചെയ്യുന്നത് അങ്ങോട്ട് നിർത്തും പിന്നെ എൻ്റെ മുമ്പിൽ വരുന്നവരെ എൻ്റെ കണ്ണിനെ കാണാൻ സാധ്യമല്ല അപ്പോൾ എൻ്റെ ജീവാത്മാവ് ശരീരത്തിലുള്ളിടത്തോളം മാത്രമേ എൻ്റെ കണ്ണിന് എങ്ങനെയാണ് മുമ്പിലുള്ള വസ്തുക്കളെ കാണുക എന്ന അറിവ് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ the implementation of the knowledge inherently present in the eyes can be possible if and only if I do have the life energy in me ആ എന്നിലുള്ള എനർജി ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ അപ്പോൾ ആ ജീവാത്മാവ് അത് കാണാൻ സാധ്യമല്ല അതിൻ്റെ സാന്നിധ്യം കൊണ്ട് കണ്ണ് കാണുന്നു യത് ശ്രോത്രേണ നശൃണോതി ഈ ജീവാത്മാവിനെ കുറിച്ച് എത്ര ശ്രമിച്ചാലും കേൾക്കാൻ സാധ്യമല്ല ജീവാത്മാവിനെക്കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാം പക്ഷെ ജീവാത്മാവ് കേട്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല അതേ സമയത്ത് ഒരാൾ സംസാരിക്കുമ്പോൾ ഒരാൾ പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ നേതാക്കൾ പ്രസംഗിക്കുമ്പോൾ ആ ശബ്ദ തരംഗങ്ങൾ പലതും നമുക്ക് ഇഷ്ടമല്ലെങ്കിലും നമ്മളുടെ ചെവിയിലെ ഇയർ ഡ്രമ്മിൽ വന്നടിച്ച് വൈബ്രേറ്റ് ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി തലച്ചോറിലേക്ക് കൊണ്ടുപോയിട്ട് ആ ശബ്ദം തലച്ചോറ് കമ്പയർ ചെയ്തിട്ട് ഇയാൾ പറയുന്ന മലയാള വാക്കുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്കുകൾ ഇന്നതാണ് എന്ന് നമ്മുടെ ചെവി മനസ്സിലാക്കുന്നു അത് മാത്രമല്ല ഇത് ആരുടെ ശബ്ദമാണെന്നും ചെവിക്ക് മനസ്സിലാക്കാം നേതാവിൻ്റെയാണോ ഭാര്യയുടെയാണോ മകൻ്റെയാണോ ഭർത്താവിൻ്റേതാണോ അല്ലെങ്കിൽ മന്ത്രിയുടെയാണോ ഇവരുടെ എല്ലാം ശബ്ദം മനസ്സിലാക്കാനുള്ള inherent intrinsic awareness and consciousness നമ്മുടെ ചെവിക്കകത്തുണ്ട് അതുകൊണ്ട് യത് ശ്രോത്രേണ നശൃണോതി ചെവി കൊണ്ട് കേൾക്കാൻ സാധ്യമല്ലാത്തത് എന്നാൽ ഏന ശ്രോത്രമിതം ശ്രുതം ഈ ചെവിയെ കേൾപ്പിക്കുന്ന ചൈതന്യം ഏതാണോ തദേവ ബ്രഹ്മത്വം വിദ്ധി നയിതം യതിതമുപാസതേ ഇപ്പം കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇല്ലേ അതായത് കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല ചെവി കൊണ്ട് കേൾക്കാൻ സാധ്യമല്ല എന്നാൽ കണ്ണിനെ കാണിപ്പിക്കുന്നത് ചെവിയെ കേൾപ്പിക്കുന്ന ആ ചൈതന്യം ചെവിക്കകത്തും ഉള്ളത് കൊണ്ട് ആ ചൈതന്യത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് എൻ്റെ കണ്ണുപയോഗിച്ച് എനിക്ക് കാണാൻ സാധിക്കുന്നു ആ ചൈതന്യത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് എൻ്റെ ചെവി ഉപയോഗിച്ച് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നു ആ ചൈതന്യം ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കണ്ണും വർക്ക് ചെയ്യില്ല എൻ്റെ ചെവിയും വർക്ക് ചെയ്യില്ല യത് മനസാ നമനുതേ എൻ്റെ മനസ്സുകൊണ്ട് ഈ ബ്രഹ്മത്തെക്കുറിച്ച് പെട്ടെന്നൊന്നും മനനം ചെയ്ത് കണ്ടുപിടിക്കാൻ സാധ്യമല്ല my mind will not reach to that point of the realization of the Brahman ബ്രഹ്മത്തെ ശരിക്ക് ഉൾക്കൊള്ളുന്ന ലെവലിലേക്ക് എൻ്റെ മനസ്സെത്തില്ല മനസ്സിനത് ഉൾക്കൊള്ളാൻ സാധ്യമല്ല പക്ഷേ മറ്റൊന്നെനിക്ക് പറയാൻ സാധിക്കും എന്താണത് എൻ്റെ മനസ്സ് എങ്ങനെയാണോ മനനം ചെയ്യുന്നത് ആ മനസ്സിനെ കൊണ്ട് മനനം ചെയ്യിപ്പിക്കുന്ന ചൈതന്യം എൻ്റെ ശരീരത്തിലുണ്ട് ആ മനസ്സിനെ കൊണ്ട് ഏനാഹുർമനോമതം മനസ്സിനെ മനനം ചെയ്യിപ്പിക്കുന്ന ചൈതന്യമേതാണോ ആ ചൈതന്യത്തെയാണ് തദേവ ബ്രഹ്മത്വം വിദ്ധി ജീവാത്മ ചൈതന്യം അത് തന്നെയാണ് ബ്രഹ്മചൈതന്യം അത് തന്നെയാണ് പരമാത്മ ചൈതന്യം എന്ന് മനസ്സിലാക്കിയാലും എന്ന് ഉപനിഷത്ത് രചയിതാവായ ഋഷി ഭംഗിയായിട്ട് പറയുന്നു ഈ പത്ത് ഉപനിഷത്തിലൂടെ കടന്നു പോയാലും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് വായിക്കാൻ സാധിക്കുന്നത് ഇതേ ബ്രഹ്മത്തെക്കുറിച്ചാണ് ഇത്ര ഭംഗിയായിട്ടാണ് വിവരിച്ചിരിക്കുന്നത് പക്ഷേ ഇത് വളരെയധികം അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് ഇതൊന്ന് പെർസീവ് ചെയ്യണമെങ്കിൽ ബ്രഹ്മത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെങ്കിൽ മനസ്സിൽ ആക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ സാധ്യമല്ല അതുകൊണ്ടാണ് പലപ്പോഴും ഋഷിവര്യന്മാർ അതുപോലെ ബ്രഹ്മത്തെക്കുറിച്ച് ഇന്ന് വിവരിക്കുന്ന പല സന്യാസിമാരും അതിനെ പല രീതിയിൽ പല രീതിയിൽ ഉപമിച്ചുകൊണ്ട് ഉപമയോടുകൂടി കമ്പാരിസണോടുകൂടി വിവരിക്കുന്നത് പക്ഷേ കമ്പാരിസൺ ഇല്ലാത്ത ഒരു ലെവലിലും നമുക്ക് വിവരിക്കാൻ സാധിക്കും അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലുള്ളത് എൻ്റെ കണ്ണിനകത്ത് അടങ്ങിയിരിക്കുന്നതായ ബയോകെമിക്കൽ പ്രോസസ്സിന് ആധാരമായ ഒരു അവയർനെസ് ഉണ്ട് ആ കണ്ണിനകത്ത് നടക്കേണ്ട ബയോകെമിക്കൽ പ്രോസസ്സ് എന്താണത് റെറ്റിനാൽ എന്ന് പറയുന്ന ആൽഡിഹൈഡ് റിറ്റിനോയിക് ആസിഡ് എന്ന ആസിഡായി മാറും ആ ആസിഡായി മാറുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയുടെ ഇൻറ്റൻസിറ്റി നേരെ വീഡിയോ മെസ്സേജ് ക്യാരി ചെയ്യുന്ന നെർവസ് സിസ്റ്റം വഴി തലച്ചോറിലേക്ക് എത്തിക്കുന്നു തലച്ചോറിനകത്ത് കൺമുമ്പിൽ വന്നിരിക്കുന്ന വസ്തുവിൻ്റെ മൃഗത്തിൻ്റെ മനുഷ്യൻ്റെ രൂപം നേരത്തെ തന്നെ തലച്ചോറിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആധുനിക ശാസ്ത്രത്തിനൊന്നും പറയാൻ സാധ്യമല്ല ഭാരതീയ ചിന്താധാരകൾക്ക് പറയാൻ സാധിക്കും അതിൻ്റെ രൂപം സെല്ലിനകത്ത് അവയർനെസ്സും കോൺഷ്യസ്നെസ്സോടും കൂടി പ്രജ്ഞാനരൂപേണ തലച്ചോറിനകത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും അതിലപ്പുറം ഒന്നും സാധ്യമല്ല ആ രൂപവുമായിട്ട് എങ്ങനെയാണ് കണ്ണിലൂടെ അകത്തേക്ക് പോകുന്ന രൂപം താരതമ്യം ചെയ്യുന്നത് അത് മാർക്ക് പറഞ്ഞുകൂടാ അതും ശരീരം തന്നെത്താനെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അതുപോലെ നമ്മളുടെ നാക്കിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ രസവും എല്ലാ ടേസ്റ്റും തലച്ചോറിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുമായി കമ്പയർ ചെയ്തിട്ടാണ് എൻ്റെ നാക്ക് എന്നെ ഓർമ്മിപ്പിക്കുന്നത് താൻ ഇന്ന് കഴിച്ച ഭക്ഷണത്തിലെ സാമ്പാർ ശരിയല്ല താൻ ഇന്നലെ കഴിച്ച ഭക്ഷണത്തിലെ സാമ്പാറായിരുന്നു പെർഫെക്റ്റ് എന്ന് എന്നെ അറിയിക്കുന്നതാരാണ് നാക്ക് ഈ നാക്ക് എങ്ങനെയാണ് അറിയിക്കുന്നത് ഇന്നലെ കഴിച്ച സാമ്പാറിൻ്റെ ടേസ്റ്റ് തലച്ചോറിനകത്തുണ്ട് ഇന്ന് കഴിച്ചതുമായിട്ട് തലച്ചോറിൽ കമ്പയർ ചെയ്തു എങ്ങനെയാണ് കമ്പയർ ചെയ്തത് അറിഞ്ഞുകൂടാ മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരം എന്താ മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരം ആ അറിഞ്ഞുകൂടാ അപ്പം നമുക്കത് അറിഞ്ഞുകൂടാ അപ്പോൾ കൃത്യമായിട്ട് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചെവിയിലൂടെ കേൾക്കുന്ന യേശുദാസൻ്റെ പാട്ട് ബാലമുരളീകൃഷ്ണയുടെ പാട്ട് ചെമ്പേ വൈദ്യനാഥ ഭാഗവതരുടെ പാട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദം ഇതെല്ലാം ചെവിക്കറിയാം ഇത് ആരുടെയാണ് ചില ടി വിയിലൊക്കെ വൈകുന്നേരം എട്ട് മണി കഴിഞ്ഞാൽ മിമിക്രി നമുക്ക് കേൾക്കാൻ സാധിക്കും ആ മിമിക്രിയിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരെയും അവരുടെ ശബ്ദം മിമിക്സ് ആയിട്ട് കോപ്പി ചെയ്യാറുണ്ട് കേൾക്കുന്ന നിമിഷത്തിൽ നമുക്ക് മനസ്സിലാവും ഇത് ഇന്ന നേതാവിൻ്റെ ശബ്ദമാണെന്ന് ആ നേതാവല്ല മുമ്പിൽ നിൽക്കുന്നതെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താ കാരണം ചെവിക്കറിയാം ഈ ശബ്ദത്തിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് അപ്പം അങ്ങനെ ചെവിക്കകത്ത് അവയർനെസ് കോൺഷ്യസ്നെസ് ഉണ്ട് മൂക്കിനകത്തുണ്ട് നാക്കിനകത്തുണ്ട് തൊക്കിനകത്തുണ്ട് കണ്ണിനകത്തുണ്ട് ശരീരത്തിലെ ലിവറിലുണ്ട് ലങ്സിലുണ്ട് ഹാർട്ടിലുണ്ട് ബ്ലഡിലുണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുണ്ട് സമഗ്രമായ സിസ്റ്റത്തിലുണ്ട് ഇതാണ് ശരിക്കു പറയുമ്പോൾ ഭാരതീയർ പറഞ്ഞ ജീവാത്മ ചൈതന്യം എന്ന് പറയുന്നത് അത് മാത്രമല്ല ചിലപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക ഒരു കോഴിമുട്ടയ്ക്കകത്ത് ധർമ്മപുത്രരോട് യക്ഷൻ ചോദിച്ചു ജനിച്ച ഉടനെ അനങ്ങാതെ കിടക്കുന്ന സാധനം ഏതാണ് ജനിച്ചതിന് ശേഷം അനങ്ങാതെ കിടക്കുന്ന ഏതാ മുട്ട അപ്പോൾ ആ മുട്ടയ്ക്കകത്ത് ആ മുട്ട ഭൂമിയിൽ സ്പർശിച്ചു കഴിഞ്ഞ ഉടനെ പൊട്ടിക്കുകയാണെങ്കിൽ അതിനകത്ത് കുറേ മഞ്ഞക്കരുവും വെള്ളക്കരുവും മാത്രമേ ഉണ്ടാവുള്ളൂ ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് അത് പൊട്ടിക്കുന്നെങ്കിൽ പൂർണ്ണ രൂപത്തിലുള്ളൊരു കോഴിക്കുഞ്ഞ് താറാവിൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ ഏത് പക്ഷിയാണോ മുട്ടയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് മൃഗമാണോ ജന്തുവാണോ മുട്ടയിട്ടിരിക്കുന്നത് ആ ജന്തുവിൻ്റെ രൂപത്തിലുള്ളൊരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദിനോസാറുകളുടെ മുട്ട പൊട്ടിച്ചിരിക്കുന്നത് നമ്മളൊരു പക്ഷേ പൊട്ടിച്ച് വളർത്തിക്കൊണ്ടുവന്നൊക്കെ സിനിമയിൽ നമ്മൾ കണ്ടു കാണും അതിലെല്ലാം അതേ രൂപത്തിലുള്ള കുഞ്ഞുങ്ങളാണ് വരിക അപ്പോൾ ആ മുട്ടയ്ക്കകത്തുള്ള എംബ്രിയോവിന് അറിയാം അത് വളർന്ന് ആ മുട്ട പൊട്ടിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഏത് രൂപത്തിലുള്ള ജന്തുവാണ് ആയിത്തീരേണ്ടത് എന്ന് ഒരു കോഴിമുട്ട താറാമുട്ടയുടെ അടുത്ത് വെച്ചാലും കോഴിമുട്ട പൊട്ടി പുറത്തേക്ക് വരുമ്പോൾ കോഴിക്കുഞ്ഞായിരിക്കും താറാവിൻ്റെ മുട്ട പൊട്ടി പുറത്തേക്ക് വരുമ്പോൾ താറാവിൻ്റെ കുഞ്ഞായിരിക്കും അതേസമയത്ത് വലിയൊരു പക്ഷിയുടെയാണെന്ന് വിചാരിക്കുക ഒട്ടകപ്പക്ഷിയുടെ മുട്ട അത് പൊട്ടിയാൽ അത് ഒട്ടകപ്പക്ഷിയായിട്ടായിരിക്കും പുറത്തേക്ക് വരിക ഗൗളിയുടെ മുട്ട പൊട്ടി പുറത്തേക്ക് വന്നാൽ ഗൗളിക്കുഞ്ഞായിട്ടായിരിക്കും വരിക അപ്പോൾ ഈ മുട്ടയ്ക്കകത്ത് സെല്ലിനകത്ത് ഇൻട്രിൻസിക് ഇൻഹറൻ്റ് ആയിട്ടുള്ള അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ജീവാത്മാവ് എന്ന് പറയുന്ന പ്രതിഭാസത്തെ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ വളരെ ഭംഗിയായിട്ട് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ വിവരിക്കാൻ സാധിക്കും ചിലപ്പോൾ ചിലർ പറയാറുണ്ട് ഭാരതീയർ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് അല്ല ഭാരതീയരെല്ലാം ഏകദൈവ വിശ്വാസികളാണ് പക്ഷേ ഏകദൈവ വിശ്വാസികളാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം എന്താ അറിയാതിരിക്കാൻ കാരണം ആ ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല നമ്മൾ പലപ്പോഴും പറയുമ്പോഴൊക്കെ പറയാറുണ്ട് ശരിക്കു പറഞ്ഞാൽ ഏകം സത് വിപ്രാഹ ബഹുദാ വദന്തി പലരും പല രീതിയിൽ പറയുന്നുണ്ടെങ്കിലും പരമമായ സത്യം ഒന്ന് മാത്രമാണ് ആ ഒന്നായ ചൈതന്യത്തെ പലരും പല രീതിയിൽ പറയുന്നു കുറച്ചും കൂടി ഗഹനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുമോ ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് നോക്കാം എത്ര തരം എനർജിയുണ്ട് ഇലക്ട്രിക്കൽ എനർജിയുണ്ട് കെമിക്കൽ എനർജിയുണ്ട് മാഗ്നറ്റിക് എനർജി ഉണ്ട് ഗ്രാവിറ്റേഷണൽ എനർജി ഉണ്ട് വീക്ക് ഫോഴ്സുകളുണ്ട് കൈനറ്റിക് എനർജി അങ്ങനെ പൊട്ടൻഷ്യൽ എനർജി പലതരത്തിലുള്ള എനർജിയുണ്ട് കേട്ട് കാണൂല്ലേ potential energy kinetic energy electrical energy heat energy light energy sound energy അതുപോലെ തന്നെ മാഗ്നറ്റിക് എനർജി കെമിക്കൽ എനർജി പലതരത്തിലുള്ള എനർജിയുണ്ട് ഈ എനർജി എല്ലാം ഇൻ്റർ കൺവെർട്ട് ചെയ്യാൻ പറ്റും ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റും മാറ്റാൻ സാധിക്കും ഇലക്ട്രിക്കൽ എനർജി ബൾബിലൂടെ കടന്നു പോയാൽ ലൈറ്റ് എനർജി ആവും ഇലക്ട്രിക്കൽ എനർജി ഹീറ്ററിലൂടെ കടന്നു പോയാൽ ഹീറ്റ് എനർജി ആവും ഇലക്ട്രിക്കൽ എനർജി മാഗ്നറ്റിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ പിഗ് മാഗ് അയണിലൂടെ കടന്നു പോയാൽ ടെമ്പററി മാഗ്നറ്റായി മാറും ഈ ഇലക്ട്രിക്കൽ എനർജി വേറെ ഇലക്ട്രിക് അയേണിലൂടെ കടന്നു പോയാൽ ഒന്നായി മാറും ടി വിയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ലൈറ്റ് എനർജിയായി പല രീതിയിലൂടെ ഇലക്ട്രിക്കൽ എനർജിയെ മാറ്റാൻ സാധിക്കും അതേ സമയത്ത് അവസാനമായിട്ട് നമ്മൾ ഒരു പരമമായ എനർജിയിൽ വന്നെത്തും എന്നാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇന്ന് എവിടെയാണ് വന്നെത്തി നിൽക്കുന്നത് നാലും എനർജിയിലാണ് വന്ന് നിൽക്കുന്നത് weak force strong force electrostatic force gravitational force ഇങ്ങനെ നാലെണ്ണത്തിലാണ് വന്ന് നിൽക്കുന്നത് പാകിസ്ഥാൻകാരനായ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ അദ്ദേഹം നാലെണ്ണത്തിനെ മൂന്നാക്കി മാറ്റിയിട്ടുണ്ട് അത്രയും അതായത് weak force strong force electrostatic force gravitational force ഇങ്ങനെ നാലെണ്ണത്തിനെ മൂന്നാക്കി മാറ്റിയിട്ടുണ്ട് അദ്ദേഹം തന്നെ പറയാറുണ്ട് ഈ മൂന്നെണ്ണത്തിനെ ഏതാണ്ട് രണ്ടായിരത്തി പത്താവുമ്പോൾ ഒന്ന് ആക്കി മാറ്റാൻ സാധിക്കും ഒരൊറ്റ ഫോഴ്സാക്കി മാറ്റാൻ സാധിക്കും അതിനദ്ദേഹം അദ്ദേഹം കോട്ട് ചെയ്തത് ഉപനിഷത്ത് വരികളാണ് പാകിസ്ഥാൻകാരനായ സ്ഥിതിക്ക് ഭാരതത്തിൻ്റെ പൈതൃകത്തിൻ്റെ ഒരു അംശം അദ്ദേഹത്തിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നേരിട്ട് കേൾക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് നോബൽ സമ്മാനം കിട്ടിയതിന് ശേഷം ഞാൻ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ലാബറട്ടറിയിൽ അദ്ദേഹം വന്നൊരു പ്രഭാഷണം നൽകിയപ്പോൾ അദ്ദേഹം ആ പ്രഭാഷണത്തിൽ പറയേണ്ടായി we can convert all the four forces into one and I could reach a level where the four forces I could convert into three നാലെണ്ണത്തിനെ മൂന്നാക്കുന്ന ലെവലിൽ വരെ എനിക്ക് എത്താൻ സാധിച്ചിട്ടുള്ളൂ യു ഇന്ത്യൻസ് know that ഏകം സത് വിപ്രാ ബഹുദാ വദന്തി പരമമായ സത്യം ഒന്നാണ് പലരും പല രീതിയിൽ വിവരിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായി എല്ലാം ഒന്നിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാം എന്ന് പറയാറുണ്ട് അപ്പോൾ ഭാരതീയ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് ആത്യന്തികമായി ഈ പരമാത്മ ചൈതന്യത്തിൽ വന്ന് അവസാനിക്കുന്നു അതിനപ്പുറം ഒന്നുമില്ല അതിനെ ഭാരതീയർ എന്ന് പറയുന്നു ബ്രഹ്മം എന്ന് പറയുന്നു ആ ബ്രഹ്മത്തിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നവന് എന്താ പേര് ബ്രഹ്മജ്ഞാനി ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പരമമായ സത്യത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുന്ന വ്യക്തിക്ക് ഭാരതീയർ കൊടുത്ത പേരാണ് ബ്രഹ്മജ്ഞാനി ബ്രഹ്മജ്ഞാനിക്ക് കൊടുത്ത മറ്റൊരു പേരാണ് ബ്രാഹ്മണൻ ജന്മനാൽ ജായതേ മർത്യ കർമ്മണാൽ ജായതേ ദ്വിജ ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞ അതേ വരിയാണ് ധർമ്മശാസ്ത്രത്തിലെ വരിയാണ് അപ്പോൾ ഈ ബ്രഹ്മജ്ഞാനം ലഭിച്ച വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന സംതൃപ്തിക്ക് ഒരു പേരുണ്ട് ചില അറിവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു വളരെ സന്തോഷകരമായ ഒരു അനുഭൂതി ഉണ്ടാവും നല്ല മുല്ലപ്പൂവ് വാസനിച്ചാൽ നമ്മൾ വളരെ സന്തോഷിക്കാറുണ്ട് അപ്പോൾ വാസനയുടെ ഘ്രാണ സ്വഭാവം ശരീരത്തിലെത്തിയപ്പോൾ കിട്ടിയ ആനന്ദമാണത് നല്ല പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ആനന്ദം അതൊരു പ്രത്യേക ആനന്ദം നല്ലോണം തണുക്കുന്ന സമയത്ത് തീയ അതിൻ്റെ അടുത്ത് വന്നിരിക്കുക നമ്മൾ അല്ലെങ്കിൽ ഹീറ്ററിൻ്റെ അടുത്ത് വന്നിരിക്കുക അപ്പം തോന്നുന്ന സുഖം അല്ലെങ്കിൽ തണുക്കുന്ന സമയത്ത് പുതച്ച് മൂടിക്കിടക്കുമ്പോൾ നമുക്ക് താപ ഊർജം ലഭിക്കുന്ന വേളയിൽ കിട്ടുന്ന സുഖം അപ്പോൾ താപോർജം കൊണ്ട് സുഖം ഉണ്ടാവും അതുപോലെ സംഗീതം കൊണ്ട് സുഖം ഉണ്ടാവും വാസന കൊണ്ട് സുഖം ഉണ്ടാവും സ്വാദുള്ള ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുഖം ഉണ്ടാവും കണ്ണുകൊണ്ട് നന്മ നിറഞ്ഞത് കാണുമ്പോഴുള്ള സുഖം ഉണ്ടാവും ഇതെല്ലാം എനർജിയിലൂടെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ കണ്ണ് ചെവി മൂക്ക് നാക്ക് ത്വക്ക് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന സുഖാനുഭൂതിയാണ് ശരീരത്തിന് ലഭിക്കുന്ന സുഖാനുഭൂതിയാണ് അവയെല്ലാം എന്നാൽ മനസ്സുകൊണ്ട് ഈ ബ്രഹ്മജ്ഞാനത്തെ റിയലൈസ് ചെയ്യുമ്പോൾ ഒരു വാക്ക് ഞാൻ മാറ്റി ഉപയോഗിക്കാം ഇംഗ്ലീഷിൽ പുതിയതായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു വാക്കാണ് ആക്ച്വലൈസ് ചെയ്യുമ്പോൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് ആക്ച്വലൈസേഷൻ അപ്പോൾ ഈ ബ്രഹ്മത്തെക്കുറിച്ച് പരമമായ സത്യം ഒന്നാണെന്നും അത് എന്നിലുണ്ടെന്നും അത് നിങ്ങളിലും അത് തന്നെയാണ് ഉള്ളതെന്നും ആക്ച്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ആനന്ദത്തിന് ഒരു പേരുണ്ട് എന്താ പേര് പറയുക ബ്രഹ്മാനന്ദം അങ്ങനെ ബ്രഹ്മാനന്ദം കിട്ടിയ ആളാണ് ബ്രഹ്മാനന്ദ റെഡ്ഡി എന്നൊന്നും ധരിച്ചേക്കരുത് ബ്രഹ്മാനന്ദം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക എക്സൈറ്റഡ് എലിവേറ്റഡ് ഭാവം രൂപം അതിൻ്റെ ആനന്ദം അത് മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കും ഇത് ബ്രഹ്മാനന്ദം അപ്പോൾ ഈ ബ്രഹ്മം എന്ന വാക്ക് എത്ര ഗഹനമാണ് എത്ര ഉജ്ജ്വലമാണ് എത്ര വിസ്തൃതമാണ് എത്ര ആഴവും പരപ്പുമുള്ളതാണ് എന്ന് പലപ്പോഴും അറിയാതെയാണ് നമ്മൾ ഈ ബ്രഹ്മത്തെക്കുറിച്ച് വിവരിക്കാറുള്ളത് അപ്പോൾ ഈ ബ്രഹ്മം എന്ന ആ കൺസെപ്റ്റ് എൻ്റെ ഓരോ ശരീരഭാഗത്തെയും നിങ്ങളുടെ ഓരോ ശരീരഭാഗത്തെയും സർവചരാചരങ്ങളിലുള്ള ചൈതന്യമായും അത് പ്രവർത്തിക്കുന്നു ജീവനുള്ളതിലും അതുണ്ട് ജീവനില്ലാത്തതിലും അതുണ്ട് ആറ്റത്തിലുണ്ടെന്ന് ഞാൻ വിവരിച്ചല്ലോ ഇല്ലേ അണോരണിയാൻ അപ്പോൾ ജീവനില്ല ആറ്റത്തിന് ജീവനില്ല എന്നാലും അതിനകത്ത് ഇലക്ട്രോണുകളും ന്യൂക്ലിയസും പ്രവർത്തിക്കുന്നു മഹതവും മഹിയാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു ഗോളത്തിനും ജീവനുണ്ടെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല പക്ഷേ അതും ഏതോ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നു ജീവാത്മാവിൻ്റെ രൂപത്തിൽ സർവജീവജാലങ്ങളിലും അത് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് അതിനെ എന്തു പറഞ്ഞു തതേജതി അത് ജനിക്കുന്നില്ല തന്നൈജതി അത് ജനിക്കാതിരിക്കുന്നില്ല തദ്ദൂരെ അകലത്തിലുണ്ട് തദ്വന്തിയെ അത് നമ്മുടെ അടുത്തുണ്ട് തദന്തരസ്യ സർവസ്യ അതെല്ലാവരുടെയും അകത്തുണ്ട് തത് സർവസ്യാശ്യ ബാഹ്യത അതെല്ലാവരുടെയും പുറത്തുണ്ട് അതേതാണ് ആ ചൈതന്യത്തെയാണ് ഭാരതീയർ പറഞ്ഞത് ബ്രഹ്മചൈതന്യം ആ ചൈതന്യത്തെ മറ്റൊരു രീതിയിലാണ് യജുർവേദത്തിൻ്റെ അവസാന അധ്യായമായ ഈശാവാസ്യോപനിഷത്തിലെ ആദ്യത്തെ വരിയിലൂടെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇല്ലേ എന്താണത് ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചീത മാഗൃധക്കസ്യ സിദ്ധനം അർത്ഥമിതാണ് ഈ പ്രപഞ്ച ചൈതന്യത്തിൽ ഏതാണോ വസിക്കുന്നത് പ്രപഞ്ചത്തിലേതാണോ ചൈതന്യമായി നിലനിൽക്കുന്നത് അതിനെ ഭാരതീയർ ഈശ്വരൻ എന്ന് പറയുന്നു പരമാത്മചൈതന്യം ചൈതന്യം എന്ന് പറയുന്നു ജീവാത്മചൈതന്യം ചൈതന്യം ഉള്ളതായിട്ട് പറയാം ബ്രഹ്മചൈതന്യം എന്നതിനെ പറയാം ഏത് പേര് കൊടുത്താലും അതെല്ലാം കൂടി ചേർത്തിട്ട് എന്താ പറയുക ഏകം സത് വിപ്രാഹ ബഹുദാവദന്തി ഏകമായ ഒരേ ഒരു പരമമായ സത്യം ഏതാണോ അത് ആണ് യഥാർത്ഥത്തിൽ ഭാരതീയൻ്റെ ഈശ്വര സങ്കല്പത്തിലെ അത്യുന്നതമായ നിലവാരത്തിലുള്ളത് സാധാരണക്കാർക്ക് അത് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധ്യമല്ല അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന ബോധം ഉണ്ടായാലും മതി ശരിക്കു പറഞ്ഞാൽ ഏതിനെ വേണമെങ്കിലും ബ്രഹ്മമായിട്ട് ഉപാസിക്കാം എന്നാണ് പറയാം ചില ഉപനിഷത്തുക്കളിൽ ഒരു പുല്ല് ബ്രഹ്മമായിട്ട് വരുന്ന ഒരു കഥാരൂപത്തിലുള്ള വിവരണമുണ്ട് യക്ഷം യക്ഷമോ എന്തോരണം ആ യക്ഷം വന്ന് അഗ്നിയോട് പറയാണ് നീ എന്നെ ദഹിപ്പിക്കാൻ ശ്രമിക്കാം അപ്പോൾ അഗ്നി വന്ന് യക്ഷത്തിൻ്റെ മുകളിൽ അങ്ങ് കത്താൻ തുടങ്ങുകയാണ് കുറേ കഴിഞ്ഞ് അഗ്നി മാറിയപ്പോൾ യക്ഷം അതേപോലെ നിൽക്കുന്നു അപ്പോൾ യക്ഷം പറയാണ് ഞാൻ ബ്രഹ്മചൈതന്യമാണ് നിനക്കെന്നെ കത്തിച്ച് കളയാൻ സാധ്യമല്ല എന്നിട്ട് വായുവിനോട് യക്ഷം പറയുകയാണ് നിനക്കെന്നെ പറത്തിക്കളയാൻ പറ്റുമെന്ന് നോക്കുക വായു അതിശക്തമായിട്ടടിച്ച് ഈ തൃണം പോലെയുള്ള പുല്ല് പോലെയുള്ള യക്ഷത്തിനെ അടിച്ച് തെറിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കുറേ കഴിഞ്ഞ് വായു ക്ഷീണിച്ച് വായുദേവൻ മാറി നിൽക്കുമ്പോൾ യക്ഷം പറയണം നിനക്കെന്നെ അടിച്ച് തെറിപ്പിക്കാനോ അല്ലെങ്കിൽ വായുവിൽ അലിയിപ്പിക്കാനോ സാധ്യമല്ല കാരണം ഞാൻ ബ്രഹ്മമാണ് ഇങ്ങനെ കഥാരൂപത്തിൽ ഈ ബ്രഹ്മവും മറ്റെല്ലാ എനർജികളും തമ്മിലുള്ള കോൺവെർസേഷൻ നമുക്ക് ഉപനിഷത്തിൽ കേൾക്കാൻ ഉപനിഷത്തിൽ കാണാൻ സാധിക്കും ഇതെല്ലാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണ് എന്താ ഉദ്ദേശിക്കുന്നത് പരമമായ ചൈതന്യത്തെക്കുറിച്ച് നമ്മുടെ ഋഷിവര്യന്മാർക്ക് സാധിക്കുന്ന അത്രയും സിമ്പിൾ ഫോമിൽ എളുപ്പമായി മനസ്സിലാക്കാവുന്ന ഫോമിൽ അവർ വിവരിക്കാൻ ശ്രമിച്ചു ഉദാഹരണ സഹിതം അനവധി അനവധി കഥകളിലൂടെ അനവധി വിവരണങ്ങളിലൂടെ അവരെല്ലാം ഇത് വിവരിച്ചു ഈ ബ്രഹ്മത്തെക്കുറിച്ച് ജീവാത്മാവിനെക്കുറിച്ച് പരമമായ ഈശ്വരനെക്കുറിച്ച് എങ്ങനെയാണ് പുരാണങ്ങൾ വിവരിക്കുക എന്നുള്ളതും അതുപോലെ വേദങ്ങൾ എങ്ങനെയാണ് വിവരിക്കുക എന്നതിനെക്കുറിച്ചും അല്പവും കൂടി പഠിച്ച് നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ടുള്ള പ്രയാണം തുടരാം അടുത്ത ക്ലാസ്സിൽ ഏകം സദ്വിപ്രാ ബഹുദാ വദന്തി എന്നുള്ളതിനെക്കുറിച്ച് കുറേ കൂടി വിവരണമുണ്ടാവും സഹിതം ദർശനങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ആ പഠന ഉപാധി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക എ സി വിയിലേക്ക് എഴുതുക അതിൻ്റെ ഉത്തരവും നൽകുന്നുണ്ടായിരിക്കും ഭാരതീയ ആചാരങ്ങളെക്കുറിച്ച് ഏതാണ്ട് ഇരുപത്തി മൂന്ന് എപ്പിസോഡുകളിലൂടെ നിങ്ങൾ കേട്ടു ഏതാണ്ട് അത്ര തന്നെ ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ ഭാരതീയ ആത്മീയതയെക്കുറിച്ച് കേൾക്കുന്നത് എന്തിനാ ഇത്രയും അധികം ഗഹനമായി നമ്മൾ പഠിക്കുന്നത് വളരെ വ്യക്തമായിട്ട് അതിന് ഉത്തരം പറയാൻ സാധിക്കും ഒരു നാടിൻ്റെ പൈതൃകം നമ്മൾ പഠിക്കുന്നത് ആ നാടിൻ്റെ സംസ്കാരമറിയാൻ ആ സംസ്കാരത്തിൽ കാലൂന്നി വെച്ചുകൊണ്ടാണ് ഏതൊരു രാഷ്ട്രവും മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് വെറും ഭൗതിക ജീവിത നിലവാരമല്ല അതിനകത്ത് ആത്മീയതയുണ്ട് മനഃശാസ്ത്രപരമായിട്ടുള്ളതുണ്ട് ഭൗതിക ജീവിത സന്ദേശങ്ങളുണ്ട് നരവംശാസ്ത്രമുണ്ട് ശുദ്ധശാസ്ത്രമുണ്ട് സാങ്കേതിക വിദ്യയുണ്ട് ഇവയെല്ലാം കൂടി ചേരുന്നതാണ് സംസ്കാരത്തിന് ആധാരമായ രാഷ്ട്രത്തിൻ്റെ പൈതൃകം എന്ന് പറയുന്നത് ഭാരതത്തിൽ സർവവിധത്തിലുള്ള അറിവുകളെയും കോർത്തിണക്കുന്ന ഒരു ചരടാണ് ഭാരതത്തിലെ ആത്മീയത ആത്മീയതയില്ലാത്ത ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ലെന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയാം if Indian culture vanishes from India India will become the graveyard of the world എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ India will become the graveyard of the world ലോകത്തിൻ്റെ ശ്മശാന തീരും ഭാരതം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഭാരതത്തെ ചൈതന്യവത്തായ ഒരു രാഷ്ട്രമാക്കി നിലനിർത്തുന്നത് ഭാരതത്തിലെ ഏതെല്ലാം തരത്തിലുള്ള ഭാഷകളുണ്ടെങ്കിലും ഏതെല്ലാം തരത്തിലുള്ള വേഷഭൂഷാദികളുണ്ടെങ്കിലും ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷ്യ വിഭവ ജീവിതധാരകളുണ്ടെങ്കിലും നമ്മളെല്ലാം കോർത്തിണക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സംസ്കാരം ആ സംസ്കാരത്തിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയതയാണ് ശരിക്ക് ആധുനിക ശാസ്ത്രം തന്നെ ഒന്ന് വിശകലനം ചെയ്യാം ഭാഗവതത്തിൽ ഒരു നല്ലൊരു സന്ദേശമുണ്ട് എന്തിനാ ഈ പ്രകൃതി മനുഷ്യനെ സൃഷ്ടിച്ചത് ഒന്ന് പോയിൻ്റ് ആറ് മില്യൺ തരത്തിലുള്ള ജന്തുക്കളെ സൃഷ്ടിച്ചതുപോലെ ഒരു ജന്തുവിനെ സൃഷ്ടിച്ചാൽ പോരായിരുന്നോ അടുത്തത് എന്തിനാ മനുഷ്യനെ പോലെ ശരീരം മുഴുവനും മറച്ച ഡ്രസ്സിട്ട് മലന്ന് കിടക്കാനറിയാവുന്ന ഉറക്ക ചിരിക്കാനറിയാവുന്ന പ്രകൃതി വിഭവങ്ങൾ അങ്ങനെ തന്നെ തിന്നുന്നതിന് പകരം അത് വെള്ളത്തിലിട്ട് കലക്കി തീയിലിട്ട് വേവിച്ച് അവനവൻ ഇഷ്ടമുള്ള മാതിരി ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും അലിയും മല്ലിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് ഓരോ തരത്തിലുള്ള സാധനം ഉണ്ടാക്കി കഴിക്കുന്ന ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനായിരുന്നു ബാക്കി ഒരു മൃഗത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകത മനുഷ്യനുണ്ട് ആ പ്രത്യേകത മനുഷ്യന് നൽകാൻ പ്രകൃതിക്കൊരു കാരണമുണ്ടെന്നാണ് ഭാഗവതം പറയുന്നത് നല്ലൊരു കാരണമാണ് ഇന്ന് ഏത് യൂണിവേഴ്സിറ്റിയിൽ എന്തിനെക്കുറിച്ചെല്ലാം പഠനം നടക്കുന്നുണ്ടെങ്കിലും ആ പഠനം നടത്താൻ ഉണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ കാരണം ഈ ഭാഗവതത്തിലെ വരിയിലുണ്ട് സൃഷ്ടുവാ പുരാനി വിവിധാന്യജയാത്മശക്തിയ വൃക്ഷാൻ സരീൻ സിരാൻ ഗഗദംശ ദംഷ്ട്രമത്യാൻ തിഷ്ടൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകദിഷണം മുതമാപദീവ ചൈതന്യവത്തായ ഒരു വരിയാണ് ഭാഗവതത്തിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഈ ഒരൊറ്റ വരിയിലുണ്ട് സൃഷ്ട സൃഷ്ടിച്ച പുരാനി പണ്ട് വിവിധാനി പലതരത്തിലുള്ള ജീവജാലങ്ങളെ ആത്മശക്തിയ ഈ പ്രപഞ്ചം പ്രപഞ്ചത്തിൻ്റെ ശക്തി കൊണ്ട് വൃക്ഷാൻ സരീൻ സിരാൻ ഗഗദംശദംഷ്ട്രമത്സ്യാൻ വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു ഇഴജന്തുക്കളെ സൃഷ്ടിച്ചു നീന്തുന്ന ജന്തുക്കളെ സൃഷ്ടിച്ചു നാല് കാലിൽ ഓടുന്ന ജന്തുക്കളെ സൃഷ്ടിച്ചു കൊത്തുന്ന ജന്തുക്കളെ സൃഷ്ടിച്ചു എല്ലാത്തിനെയും സൃഷ്ടിച്ചു സൃഷ്ടിച്ച് സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തിന് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല അതായത് ഇതിനൊക്കെ ഞാൻ സൃഷ്ടിച്ചല്ലോ എന്ന് പറഞ്ഞൊരു സന്തോഷം ഈ പ്രകൃതി ശക്തിക്ക് ഉണ്ടായില്ല അത്രയും എന്നിട്ട് എന്താ പ്രകൃതി ശക്തി ചെയ്ത് ബ്രഹ്മാവലോകധിഷണം പുരുഷം വിധായ ഈ പ്രകൃതി ശക്തി അതിനെക്കുറിച്ച് അറിയാൻ കഴിവുള്ള മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യന് മാത്രമേ ഈ പ്രപഞ്ച ശക്തിയെക്കുറിച്ച് അറിയാനുള്ള കഴിവുള്ളൂ പ്രകൃതി ശക്തിയെക്കുറിച്ച് അറിയാനുള്ള കഴിവുള്ളൂ ബ്രഹ്മചൈതന്യത്തെക്കുറിച്ച് അറിയാനുള്ള കഴിവ് ഈ പ്രകൃതി ശക്തിയിൽ അന്തർലീനമായ പരമാത്മ ചൈതന്യത്തെക്കുറിച്ച് അറിയാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ മുതം ആപദേവ ഈശ്വരൻ സന്തോഷിച്ചു ഈ പരമാത്മ ചൈതന്യം സന്തോഷിച്ചു ഇതൊരു കഥയുടെ വരി പോലെ നമുക്ക് തോന്നാം പക്ഷെ അതിനകത്ത് അതിനകത്ത് വലിയൊരു സന്ദേശമുണ്ട് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ പ്രകൃതി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് വെറുതെ ഒരു പ്രകൃതി ശക്തിയും പ്രവർത്തിക്കുന്നില്ല നിങ്ങൾക്കറിയാം എത്ര നല്ല പാട്ടുകാരുണ്ട് വളരെ കുറച്ച് പാട്ടുകാരേ ഉള്ളൂ എത്ര ഡാൻസേഴ്സ് ഉണ്ട് വളരെ കുറച്ച് പേരേ ഉള്ളൂ എത്ര ശ്രോതാക്കളുണ്ട് പാട്ട് കേൾക്കാൻ താല്പര്യമുള്ളവർ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഡാൻസ് കാണാൻ താല്പര്യപ്പെടുന്നവർ എത്രയുണ്ട് ലക്ഷക്കണക്കിനുണ്ട് അതിഗഹനമായ ശാസ്ത്ര കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവർ എത്ര പേരുണ്ട് വളരെ കുറച്ചേ ഉള്ളൂ ശാസ്ത്രത്തിൻ്റെ ഫലം ഉപയോഗിക്കാൻ അറിയാവുന്ന എത്ര ആൾക്കാരുണ്ട് കൂടിക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പോൾ ചിലരുടെ എണ്ണം കുറയ്ക്കാനും ചിലരുടെ എണ്ണം കൂട്ടാനും ചിലരിൽ ചില കഴിവുണ്ടാക്കാനും എല്ലാം ഈ പ്രകൃതി തീരുമാനിച്ചേർക്ക് ചിലർക്ക് സംഗീതത്തിൽ ചിലർക്ക് ഡാൻസിൽ ചിലർക്ക് സംഗീത ഉപകരണങ്ങളിൽ ചിലർക്ക് നേതൃത്വം നൽകുന്ന ലീഡർഷിപ്പിൽ ചിലർക്ക് ഭാഷാശാസ്ത്രത്തിൽ ചിലർക്ക് ശുദ്ധശാസ്ത്രത്തിൽ ചിലർക്ക് സാങ്കേതിക വിദ്യയിൽ ചിലർക്ക് യാത്ര ചെയ്യുന്നതിൽ ഇങ്ങനെ ഓരോ തരത്തിൽ താല്പര്യമുള്ള ഓരോ വിഭാഗങ്ങളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ സമഗ്രമായ സമസ്തമായ സമ്പൂർണമായ അറിവുകൾ ഓരോ വ്യക്തിയിലൂടെയും ഉണ്ടാകുന്നത് കൂട്ടിച്ചേർത്ത് ഒരു സമ്പൂർണ്ണ സമൂഹം സൃഷ്ടിക്കുക ഇതാണ് പ്രകൃതിയുടെ ലക്ഷ്യം പ്രകൃതിയുടെ ലക്ഷ്യം എന്താണ് ഒരു വ്യക്തിയിൽ എല്ലാ ഗുണങ്ങളും ഉണ്ടാക്കലല്ല എല്ലാ ഗുണങ്ങളുമുള്ള കുറേ വ്യക്തികളെ കുറേ വ്യക്തികളിൽ ഓരോ തരം ഗുണങ്ങളുള്ളവയെ സമൂഹത്തിൽ സൃഷ്ടിച്ച് സമൂഹത്തെ സമഗ്രവും സമ്പൂർണവും സംതൃപ്തവും എല്ലാം ആക്കി തീർക്കാം അപ്പോൾ സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ പാട്ട് പാടാൻ ഒരാളുണ്ടാവും കേൾക്കാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ പാട്ട് പാടുന്ന സമയത്ത് കേൾക്കാനുള്ള ആൾക്കാർ അവിടെ വരണം ഒരുമിച്ച് പ്രവർത്തിക്കണം കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാവുന്നവരുണ്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ആവശ്യമുള്ളവരുണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരണം ഡാൻസുകാർ മൃദംഗക്കാർ വയലിൻ ഇതെല്ലാവരും ഒരുമിച്ച് വരണം ഒരുവനിൽ തന്നെ എല്ലാ ക്വാളിറ്റിയും കൊടുത്തിട്ടില്ല അതിൻ്റെ അർത്ഥം ഈ പ്രകൃതി ഓരോന്നിനെയും സൃഷ്ടിച്ചപ്പോൾ അതിന് കൃത്യമായ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം വളരെ കാര്യമായിട്ട് പറയുന്നൊരു ഒരു ഉദാഹരണമുണ്ട് നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബ് വീണ് എട്ടാമത്തെ മിനിറ്റ് അവിടെ ഒരു മഴ പെയ്തു ആ മഴയ്ക്ക് തുല്യമായിട്ടുള്ള മഴ ലോകത്ത് ഇന്നുവരെ പെയ്തിട്ടില്ല അപ്പോൾ അത്രയും വലിയ ആറ്റം ബോംബിൻ്റെ ചൂട് ഉയർന്ന താപനില ഓട്ടനെ നിയന്ത്രിക്കാൻ പ്രകൃതി തന്നെ ഒരു ആക്ഷൻ എടുത്തതാണ് മഴ ടൊറൻഷ്യൽ റെയിൻ എന്ന് അതിന് പറയുക അതായത് തുള്ളിയുടെ അളവ് എത്രയാണെന്ന് അളക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രകൃതി തന്നെ ആറ്റം ബോംബിൻ്റെ ചൂട് അടിച്ചമർത്താനായിട്ട് ഒരു പ്രതിഭാസം ഉണ്ടാക്കി ഇങ്ങനെ പ്രകൃതിയിൽ തന്നെ എന്തു വേണം എന്തു വേണ്ട എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന തീരുമാനമെടുക്കുന്ന അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട് അങ്ങനെ ആ പ്രകൃതിയാണ് ഡാർവിൻ്റെ സിദ്ധാന്തത്തിലൂടെ അല്ലെങ്കിൽ പതഞ്ജലി മഹർഷി പറഞ്ഞതും ഡാർവിൻ പറഞ്ഞതും ഒന്ന് തന്നെ ജാത്യന്തര പരിണാമ പ്രകൃത്യാപൂരാ പരിണാമ സിദ്ധാന്തത്തിലൂടെ ജീവജാലങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നു നമ്മുടെ ദശാവതാരവും അതുതന്നെയാണല്ലോ പറയുന്നത് ഇല്ലേ ആദ്യം ജീവനുണ്ടായത് മത്സ്യരൂപത്തിൽ വെള്ളത്തിൽ ആ മത്സ്യത്തിൽ നിന്ന് പരിണാമം സംഭവിച്ച് കരയിലും അതുപോലെ ജലത്തിലും വളരുന്ന ആമയായി കുർമാവതാരം അത് കഴിഞ്ഞ് കരയിൽ മാത്രം വളരുന്ന ജീവിയായി വരാഹാവതാരം അതിനുശേഷം പകുതി മനുഷ്യനും പകുതി ജന്തുക്കളുടെയും ശരീരത്തിൽ വന്ന നരസിംഹാവതാരം അതിനുശേഷം എസ്കിമോകളെ പോലെ കുള്ളനായിട്ടുള്ള വാമനാവതാരം അതിനുശേഷം ആയുധമേന്തി ഈ പ്രകൃതിയെ മുഴുവനും കീഴടക്കാൻ എന്ന രീതിയിൽ പോകുന്ന പരശുരാമാവതാരം അതിനുശേഷം കലപ്പയേന്തി കൃഷി ആരംഭിക്കുന്ന മനുഷ്യൻ്റെ പ്രതിനിധിയായിട്ട് ബലരാമാവതാരം അതിനുശേഷം രാജ്യം രാജ്യത്തിന് അതിർത്തികൾ രാജ്യാധികാരം രാജാവിൽ നിന്ന് മകനിലേക്ക് അവിടെ നിന്ന് തലമുറകളിലേക്ക് വരുന്ന ശ്രീരാമാവതാരം അവിടെ നിന്ന് ബുദ്ധിയും ശക്തിയും ശാസ്ത്രവും യുക്തിയുമുള്ള ഉപദേശങ്ങൾ നൽകുന്ന മാനേജ്മെൻറ്റ് എക്സ്പെർട്ടായിട്ടുള്ള ശ്രീകൃഷ്ണാവതാരം അതിനുശേഷം മനുഷ്യൻ നിർമ്മിച്ച ആയുധങ്ങൾ കൊണ്ട് സ്വയം നശിക്കുന്ന മനുഷ്യനായ കൽക്കി അവതാരം ഇങ്ങനെ മനുഷ്യരിൽ ജന്തുജാലങ്ങളിലുണ്ടായ പരിണാമം വളരെ വ്യക്തമാകുന്ന അതെല്ലാം പ്രകൃതിയുടെ നിശ്ചയമാണ് പ്രകൃതിയുടെ തീരുമാനമാണ് ആ പ്രകൃതിയാണ് സർവ്വ ജന്തുക്കളെയും സൃഷ്ടിച്ചതിന് ശേഷം അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചത് ആ മനുഷ്യൻ്റെ ലക്ഷ്യം എന്താണ് പ്രകൃതിയെക്കുറിച്ച് പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കുക അതല്ലേ ശരിക്കും നടക്കുന്നത് ഒരു ബോട്ടണി പ്രൊഫസർ എന്താ ചെയ്യുക ഒരു പ്രകൃതിയുടെ ഉൽപ്പന്നമായ ഒരു ചെടിയെ എടുത്ത് ആ ചെടിയുടെ പൂവിൽ എന്തൊക്കെയാണുള്ളത് നോക്കും ഇലയിൽ എന്തൊക്കെയാണുള്ളത് നോക്കും ഇല മുറിച്ച് നോക്കും അതിൻ്റെ സെല്ല് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആ സെല്ലിലെ മെംബ്രെയിൻ എങ്ങനെയാണ് നോക്കും ആ മെംബ്രെയിനകത്തുള്ള സെൽ സെല്ലുലോയിഡ് അല്ലെങ്കിൽ പ്ലാസ്മ എന്താണെന്ന് നോക്കും അതിനകത്തുള്ള ഗോൾഗൈ ബോഡീസ് നോക്കും അതിനകത്തുള്ള ന്യൂക്ലിയസ് നോക്കും അതിനകത്തുള്ള മൈറ്റോകോൺട്രിയ നോക്കും ഇതെല്ലാം ആരാ ഉണ്ടാക്കിയത് പ്രകൃതി ഉണ്ടാക്കി ടീച്ചർ എന്താ ചെയ്യുന്നത് പ്രകൃതിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി സസ്യലതാദികളിലെ ഓരോന്നും അറിയുക ഒരു സുവോളജി പ്രൊഫസർ എന്താ ചെയ്യുക ഒരു തവളെ കൊണ്ടുവന്ന് മലർന്ന് കിടത്തും അതിൻ്റെ രണ്ട് കാലും ആണി മുട്ട് മുട്ട് സൂചി വെച്ച് കുത്തിയിട്ട് നടുക്ക് കൂടി കയറും എന്നിട്ട് അതിൻ്റെ ഹാർട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ലിവർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നെർവസ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എല്ലാം തവളെ ഭംഗിയായിട്ട് കീറി കാണിച്ചു കൊടുക്കുന്ന കുട്ടിക്ക് സുവോളജി പ്രാക്ടിക്കൽ അൻപത് മാർക്ക് കൊടുക്കും ഈ കത്രിക പോകുന്ന സമയത്ത് ഏതെങ്കിലും നെർവസ് സിസ്റ്റം പോയി കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് കൊടുക്കും അപ്പം മാർക്ക് കൊടുക്കുന്നത് ടീച്ചറാണെങ്കിലും തവളെ സൃഷ്ടിച്ചത് പ്രകൃതി ശക്തിയാണ് ആ പ്രകൃതി ശക്തിയാണ് ഈ തവളയ്ക്കകത്ത് ഈ സാധനങ്ങൾ മുഴുവനും ഉണ്ടാക്കി വെച്ചത് അപ്പോൾ തവളയെ കീറി പഠനം നടത്തുന്നവൻ എന്തിനാണ് പഠിക്കുന്നത് പ്രകൃതി എങ്ങനെയാണ് തവളയെ ഉണ്ടാക്കിയത് എന്ന പ്രകൃതിയുടെ കഴിവിനെക്കുറിച്ചാണ് നമ്മൾ തവളയിലൂടെ പഠിക്കുന്നത് ചെടിയിലൂടെ പഠിക്കുന്നത് തവളയിലൂടെ പഠിക്കുന്നത് ഇത് തന്നെയാണ് കെമിസ്ട്രി പ്രൊഫസർ ചെയ്യുന്നത് അദ്ദേഹം എന്താ വെച്ചാൽ ഹൈഡ്രജനും ഹീലിയവും നിയോണും ആർഗോണും പ്രോട്ടോണും നൈട്രജനും ഓക്സിജനും സോഡിയം പൊട്ടാസ്യം യുറേനിയം ഇതെല്ലാം നല്ല രീതിയിൽ പഠിക്കും ഇതാരാ ഉണ്ടാക്കിയത് ഇതും പ്രകൃതിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ പ്രകൃതിയുടെ വിഭവമായ സസ്യങ്ങൾ പ്രകൃതിയുടെ വിഭവമായ ജന്തുക്കൾ പ്രകൃതിയുടെ വിഭവമായ എലിമെൻറ്റ്സ് മോളിക്യൂൾസ് പ്രകൃതിയുടെ തന്നെ ഭാഗമായിട്ടുള്ള ഊർജം അത് ഫിസിക്സുകാർ പഠിക്കും പ്രകൃതിയുടെ തന്നെ ഭാഗമായ മനുഷ്യൻ ആ മനുഷ്യനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്ന് മാനേജ്മെൻറ്റ് എം ബി എയിൽ പഠിപ്പിക്കും ഈ മനുഷ്യനെ എങ്ങനെയാണ് അടിമയായി വളർത്തേണ്ടത് എന്ന് മന്ത്രിമാർ തീരുമാനിക്കും അത് പൊളിറ്റിക്സ് പഠിക്കും അപ്പോൾ മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ മനുഷ്യന് തന്നെ എങ്ങനെയാണ് കഴിവുണ്ടാകുന്നത് എന്ന പ്രകൃതിയുടെ തന്നെ നിയമമാണ് നമ്മളെല്ലാവരും പഠിക്കുന്നത് അപ്പോൾ പ്രകൃതിയുടെ ഉദ്ദേശം എന്തായിരുന്നു പ്രകൃതിയുടെ ഉദ്ദേശം ഒരൊറ്റ ചൈതന്യത്തെക്കുറിച്ച് ബ്രഹ്മാവലോകതിഷണം ബ്രഹ്മചൈതന്യത്തെക്കുറിച്ച് പഠിക്കാൻ കഴിവുള്ള മനുഷ്യനെ ഉണ്ടാക്കാം അപ്പോൾ ഭംഗിയായിട്ട് ആ ബ്രഹ്മചൈതന്യത്തെക്കുറിച്ച് പഠിക്കാനുള്ള മനുഷ്യനെ സൃഷ്ടിക്കലായിരുന്നു പ്രകൃതിയുടെ ലക്ഷ്യം അതേ പ്രകൃതി തന്നെ ഭംഗിയായിട്ട് സർവചരാചരങ്ങളിലുമുള്ള ശക്തി ഒന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏക ഏവഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകതാ ബഹുതാ ചൈവ ദൃശ്യത്തെ ജലചന്ദ്രവത്ത് ഏകദൈവ വിശ്വാസികളാണ് ഹിന്ദുക്കൾ ഭാരതീയർ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടായി സനാതനധർമ്മത്തിൽ ഏകദൈവമാണുള്ളത് ഏക ഏവഹി ഭൂതാത്മാ ആ ജീവ ചൈതന്യം പരമാത്മ ചൈതന്യം ഏക ഏവ ഹി ഒന്ന് മാത്രമാണ് ഭൂതേ ഭൂതേ വ്യവസ്ഥിത സർവജീവജാലങ്ങളിലും അത് അധിവസിക്കുന്നു ഏകതാ ഒന്ന് എന്ന രീതിയിലും ബഹുത പലത് എന്ന രീതിയിലും പലരും പറയുന്നുണ്ട് പക്ഷേ ഏത് രീതിയിലാണെങ്കിലും ദൃശ്യത്തെ ജലചന്ദ്രവത്ത് ചന്ദ്രൻ ഒന്നേ ഉള്ളൂ ആകാശത്തിൽ ആ ഒന്നായിട്ടുള്ള ചന്ദ്രൻ പല ജലാശയങ്ങളിലും പ്രതിഫലിച്ച് കാണുന്നത് പോലെ റോഡ് സൈഡിലുള്ള വെള്ളത്തിൽ കുളത്തിലെ വെള്ളത്തിൽ കിണറ്റിലെ വെള്ളത്തിൽ തോട്ടിലെ വെള്ളത്തിൽ സമുദ്രത്തിൽ വെള്ളത്തിൽ നദിയിലെ വെള്ളത്തിൽ എല്ലാ സ്ഥലത്തും അതേ ചന്ദ്രനെ നമുക്ക് കാണാൻ സാധിക്കും ആകാശത്തിൽ ചന്ദ്രൻ ഒന്നേ ഉള്ളൂ ആ ചന്ദ്രൻ്റെ പ്രതിഫലനം എല്ലാ ജലാശയത്തിലും കാണുന്നത് പോലെ പരമാത്മ ചൈതന്യം ഒന്നേ ഉള്ളൂ ആ ഒന്നായിട്ടുള്ള പരമാത്മ ചൈതന്യം ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളിലും പ്രതിഫലിച്ചു കാണുന്നു എന്നും ഭാഗവതം പറയുന്നു എന്താ അത് ഞാനിവിടെ സൂചിപ്പിക്കാൻ കാരണം ഭാരതീയർ ഏകദൈവ വിശ്വാസികളാണ് എന്താ വേദങ്ങൾ പറയുന്നത് ഇതേപോലെ വേദം ധ്യാവാ പൃഥിവി ജനയൻ ദേവ ഏകഹ ഈ ജ്യോതിർഗോളങ്ങളെ ഭൂമി ഉൾപ്പെടെയുള്ള സർവ ജ്യോതിർഗോളങ്ങളെയും സൃഷ്ടിച്ച ഈശ്വരൻ ഒന്നാണ് ജനയൻ ദേവ ഏകഹ ഒരൊറ്റ ഈശ്വരനാണുള്ളത് ആ ഈശ്വരനെ ഏത് പേരിലാണ് കൊടുക്കേണ്ടത് അത് ഇത്രയും ദിവസത്തെ പ്രഭാഷണം കൊണ്ട് എ സി വിയുടെ പ്രേക്ഷകർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുണ്ടാവും ഏത് ലെവലിലെത്തണം ബ്രഹ്മജ്ഞാനിയുടെ ലെവലിലേക്ക് എത്തുമ്പോൾ അതല്ലെങ്കിൽ നല്ല ശാസ്ത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിവ് ഉണ്ടാകുന്ന വേളയിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന അതിനകത്തിരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ ബ്രഹ്മചൈതന്യം എന്ന് പറയാം അതിനെ തന്നെ പരമാത്മചൈതന്യം എന്ന് പറയാം ആ പരമാത്മചൈതന്യം ജീവനുള്ളതിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെ ജീവാത്മചൈതന്യം എന്ന് പറയാം പരബ്രഹ്മം എന്ന് പറഞ്ഞാലും പരമമായ ബ്രഹ്മചൈതന്യം എന്ന് തന്നെയാണ് അർത്ഥം ആ ബ്രഹ്മചൈതന്യം അഗ്നിയിലുണ്ടെങ്കിൽ നമ്മൾ എന്തു പറയും നമസ്തേ അഗ്നേ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ഹേ അഗ്നിദേവ നീയാണ് പ്രത്യക്ഷമായിട്ടുള്ള കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കുന്ന ബ്രഹ്മചൈതന്യത്തിൻ്റെ രൂപം നീയാണ് എന്തുകൊണ്ടാണ് കാരണം ആ അഗ്നിയിൽ താപ ഊർജമുണ്ട് പ്രകാശ ഊർജമുണ്ട് intrinsic inherent self guiding self motivating self energising അവെയർനെസ്സും കോൺഷ്യസ്നെസ്സും അഗ്നിയിലുണ്ട് അതുകൊണ്ട് അഗ്നിയെ പ്രത്യക്ഷ ശുദ്ധമായ ബ്രഹ്മമായിട്ട് വൈദിക ഋഷിവര്യന്മാർ കണ്ട് വണങ്ങുകയുണ്ടായി എൻ്റെ ശരീരത്തിനകത്ത് അഗ്നിയുണ്ട് അതുകൊണ്ടാണ് എൻ്റെ താപനില മുപ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി ഞാനിപ്പോൾ ഒരു എയർ കണ്ടീഷൻ മുറിയിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക ആ മുറിയുടെ താപം ഇരുപത് ഡിഗ്രി ആവും പക്ഷെ എൻ്റെ ശരീരത്തിൻ്റെ താപം മുപ്പത്തേഴായിരിക്കും എന്തുകൊണ്ടാണ് മുപ്പത്തേഴിൽ നിൽക്കുന്നത് ശരീരത്തിനകത്ത് അഗ്നിയുണ്ട് ആ അഗ്നിക്കറിയാം എൻ്റെ ബോഡിയുടെ ശരീരത്തിൻ്റെ താപനില മുപ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് ഡിഗ്രിയിൽ നിലനിർത്തണമെന്ന് അപ്പോൾ ആ അഗ്നിക്കറിയാം ആ അഗ്നിയിൽ വ്യക്തമായ സ്വബോധമുണ്ട് പ്രജ്ഞാനമുണ്ട് അതുപോലെ വായുവിനെ ഭാരതീയർ വിളിച്ചു നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവധു തദ്വക്താരമവധു അവധു വക്താരം ഹേ വായുദേവ നീയാണ് പ്രത്യക്ഷമായ ബ്രഹ്മചൈതന്യം നിന്നെയാണ് പ്രത്യക്ഷമായ ബ്രഹ്മമെന്ന് ഞങ്ങൾ പറയുന്നത് നിന്നെയാണ് പ്രത്യക്ഷമായ ബ്രഹ്മമെന്ന് ഞങ്ങളെല്ലാവരും പറയുന്നത് ഞങ്ങളെല്ലാവരും പറയുന്നത് സത്യമാണ് ഞങ്ങൾ പറയുന്നതെല്ലാം സത്യമാണ് ഞങ്ങളെല്ലാവരും പറയുന്നത് സത്യമാണ് സത്യമാണ് ഞങ്ങളെല്ലാവരും പറയുന്നത് തദ്വക്താരമവതു അത് സത്യമായി തീരട്ടെ എന്താ കാരണം ഈ പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളുണ്ടെന്ന് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം സൂചിപ്പിച്ചു അതുപോലെ നാല് ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളുണ്ട് പത്ത് ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മജീവികളുണ്ട് ഇവയിലെല്ലാത്തിലും ജീവൻ നിലനിർത്തുന്നത് ഈ വായുവാണ് ആ വായു എന്ന് ഇല്ലാതെയാകുന്നുവോ അന്ന് ജീവചൈതന്യം ജീവാത്മാവ് ഒരു ജീവനുള്ള ശരീരത്തിലും ഉണ്ടാവില്ല അപ്പം ജീവാത്മാവ് ജീവനുള്ള ശരീരത്തിൽ നിലനിൽക്കാൻ കാരണം വായുവാണ് ജീവനുള്ള ശരീരത്തിൽ ജീവാത്മാവ് നിലനിൽക്കാൻ കാരണം വായുവിനെ പോലെ അന്നവുമാണ് ഭക്ഷണവുമാണ് അതുകൊണ്ട് എന്ത് പറഞ്ഞു അന്നം ബ്രഹ്മേതി വിജാനാത് അന്നവും ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു അന്നം ഭക്ഷണം ബ്രഹ്മമാണ് ഈശ്വര ചൈതന്യത്തിൻ്റെ ഭാഗം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പലരും ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മസമാധീന എല്ലാം ബ്രഹ്മമാണ് സർവതും ബ്രഹ്മമയമാണ് ഈ ഭക്ഷണം കഴിക്കുന്ന അർപ്പണം ബ്രഹ്മാർപ്പണം അത് ബ്രഹ്മമാണ് ബ്രഹ്മഹവിർ കഴിക്കുന്ന ഭക്ഷണം ബ്രഹ്മമാണ് ബ്രഹ്മാഗ്നൗ ആ ഭക്ഷണം ദഹിക്കുന്നത് ബ്രഹ്മമാണ് ബ്രഹ്മണാഹുതം കത്തുന്ന തീയ് അത് ബ്രഹ്മമാണ് ബ്രഹ്മൈവ തേന ഗന്ധവ്യം കത്തിക്കഴിഞ്ഞാൽ എനർജി പോകുന്നത് അതും ബ്രഹ്മത്തിലേക്കാണ് ബ്രഹ്മകർമ്മസമാധിന ആ എനർജി പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അതും ബ്രഹ്മമാണ് അപ്പോൾ സർവ്വതും ബ്രഹ്മത്തിൻ്റെ ചരടിൽ കോർത്തിരിക്കുന്നു ഈ ബ്രഹ്മത്തെക്കുറിച്ച് ഇന്ന് ആധുനിക ശാസ്ത്രം അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ വ്യാഖ്യാനിക്കുന്നു വിവരിക്കുന്നു ആ ബ്രഹ്മചൈതന്യമാണ് എൻ്റെ ശരീരത്തിലുള്ളത് ഞാൻ ഇന്നലെയും മിനിങ്ങാന്നുമായിട്ട് പറഞ്ഞു എൻ്റെ കണ്ണ് മൂക്ക് നാക്കൊക്കെ അപ്പോൾ എൻ്റെ ശരീരം ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോഴും ഞാൻ ഓടുന്ന വേളയിലും നീന്തുന്ന വേളയിലും സംസാരിക്കുന്ന വേളയിലും സ്വപ്നം കാണുന്ന വേളയിലും എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നൊരു ശക്തിയുണ്ട് അത് ബ്രഹ്മചൈതന്യം ആ ശക്തി എന്നിലുള്ളത് കൊണ്ട് ഞാൻ എന്തു പറയുന്നു അഹം ബ്രഹ്മാസ്മി ഞാൻ എന്തു പറയുന്നു അഹം ബ്രഹ്മാസ്മി ഏറ്റവും ഉജ്ജ്വലമായ മഹാവാക്യങ്ങളിൽ ഒന്നാമത്തേത് അഹം ബ്രഹ്മാസ്മി രണ്ടാമത്തേത് അതേ ഈശ്വര ചൈതന്യം നിന്നിലുണ്ട് അതുകൊണ്ട് തത് ബ്രഹ്മാത്വമസി തത്വമസി ശബരിമലയിൽ എഴുതി വെച്ചിട്ടുള്ളതുണ്ടല്ലോ കയറുമ്പോൾ തന്നെ കാണാൻ സാധിക്കും തത്വമസി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മചൈതന്യത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ ഉടനെ ശിഷ്യനോട് ഗുരു പറയുകയാണ് തത് ബ്രഹ്മാത്വമസി നീയും അതേ ബ്രഹ്മചൈതന്യത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ശ്വേതകേതോ എന്നുള്ള വാക്ക് അയാളുടെ പേരാണ് അത് കളഞ്ഞു തത്വമസി ഞാനാണ് അത് തന്നെയാണ് നീയ് തത് ബ്രഹ്മ ത്വമസി രണ്ടാമത്തെ മഹാവാക്യം എന്നിലും നിന്നിലും ശരീരത്തിൽ അന്തർലീനമായിരിക്കുന്ന ചൈതന്യം ആത്മചൈതന്യമാണ് അതുകൊണ്ട് എന്തു പറയുന്നു അയം ആത്മാ ബ്രഹ്മ മൂന്ന് മഹാവാക്യങ്ങളായി അഹം ബ്രഹ്മാസ്മി തത്വമസി അയം ആത്മാ ബ്രഹ്മ ഈ ബ്രഹ്മചൈതന്യം എന്നിലും നിന്നിലും നിന്നിലുമുള്ളത് കൊണ്ട് എൻ്റെ ചെവിക്കറിയാം എങ്ങനെ പ്രവർത്തിക്കണം ചെവിക്ക് അറിയാം എങ്ങനെ പ്രവർത്തിക്കണം കണ്ണിന് അറിയാം എങ്ങനെ പ്രവർത്തിക്കണം നാക്കിന് അറിയാം എങ്ങനെ പ്രവർത്തിക്കണം ഹാർട്ടിന് അറിയാം അറിയാം എന്ന വാക്കിന് എന്താ സംസ്കൃതത്തിൽ പറയുക പ്രജ്ഞാനം പ്രകർഷേണ യത് ജ്ഞാനം വർത്തതി തത് പ്രജ്ഞാനം ആ ജ്ഞാനത്തെയാണ് പ്രജ്ഞാനം എന്ന് പറയുക അപ്പോൾ എൻ്റെ ശരീരത്തിലെ ഓരോ സെല്ലിനും ഓരോ കോശത്തിനും അന്തർലീനമായിരിക്കുന്ന അറിവുണ്ട് ആ അറിവാണ് പ്രജ്ഞാനം ഒന്നുകൂടി തിരുത്തി പറയട്ടെ ഇന്നത്തെ പ്രഭാഷണം ശരിക്കും ശ്രദ്ധിക്കണം ഋഗ്വേദത്തിൻ്റെ സന്ദേശമാണ് പ്രജ്ഞാനം ബ്രഹ്മ യജുർവേദത്തിൻ്റെ സന്ദേശമാണ് അഹം ബ്രഹ്മാസ്മി സാമവേദത്തിൻ്റെ സന്ദേശമാണ് തത്വമസി അഥർവവേദത്തിൻ്റെ സന്ദേശമാണ് അയമാത്മാ ബ്രഹ്മ നാല് വേദങ്ങളാണ് നാല് മഹാവാക്യങ്ങൾ സന്ദേശമായി തന്നിരിക്കുന്നത് അത് ബ്രഹ്മചൈതന്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ഉജ്ജ്വലമായ സന്ദേശങ്ങളാണ് നാല് മഹാവാക്യങ്ങൾ നിങ്ങൾ പഠിക്കണം ഒന്നാമത്തേത് പ്രജ്ഞാനം ബ്രഹ്മ രണ്ട് അഹം ബ്രഹ്മാസ്മി മൂന്ന് തത്വമസി നാല് അയം ആത്മാ ബ്രഹ്മ ഋഗ്വേദം യജുർവേദം സമവേദം അഥർവവേദങ്ങളുടേത് ഇവയെല്ലാമാണ് ഭാരതീയ ചിന്താധാരകളുടെ അഗാധ തലങ്ങളിലേക്ക് എത്തിച്ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന വൈരമുത്തുക്കൾ അമൂല്യങ്ങളായ സ്വർണത്തിൻ്റെ ചൈതന്യവത്തായ അടിത്തട്ടുകൾ ഇതെല്ലാം പഠിക്കുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുക ഭാരതീയ ആത്മീയതയുടെ ഒരംശം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി നമ്മൾ നാളെ വീണ്ടും അടുത്ത ലെവലിലേക്ക് കടക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം നമസ്കാരം